ഭാരതീയ ചിന്താധാരകൾ എന്നും ശാസ്ത്രീയമായിരുന്നു അതല്ലെങ്കിൽ ഇത്രയും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അത് നിലനിൽക്കില്ലായിരുന്നു അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും പോകാൻ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക നൂറ് വയസ്സ് മാത്രം ആയുസുള്ള കനേഡിയൻ സംസ്കാരത്തിൽ പൂർണ്ണ ക്രൈസ്തവര് മാത്രമുള്ള ഒരു രാജ്യത്തിൽ കഷ്ടിച്ച് ഇരുന്നൂറ്റി അൻപത് വർഷത്തെ സംസ്കാരമുള്ള അമേരിക്കയിൽ പൂർണ്ണ ക്രൈസ്തവര് മാത്രമുള്ള സമൂഹത്തിൽ അതുപോലെ യൂറോപ്പിൽ എത്ര ക്രിസ്ത്യാനികൾ അവശേഷിക്കുന്നു ബർണാഡ് ഷായുടെ ഭാഷയിൽ പറഞ്ഞാൽ there was only one Christian in the world and he was crucified in the cross ഒറ്റ ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ അയാളെ വെച്ചു മുറിപ്പിച്ചില്ല നേരെ കയറ്റി ആ കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ആവരണം ചെയ്തുകൊണ്ട് പരശുരാമ ക്ഷേത്രത്തിൽ മാത്രമല്ല മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഭൂമിയുടെ സർക്കിളിൽ യേശുവിൻ്റെ പ്രചാരകർ നടക്കുന്നുണ്ട് പക്ഷേ യൂറോപ്പിൽ അവരെ കാണില്ല അമേരിക്കയിലില്ല പതിനഞ്ചും ഇരുപതും പള്ളികളിൽ ഒരച്ഛൻ പാർട്ട് ടൈം ആയിട്ട് നടത്തുന്നുണ്ടാവും അച്ഛന്മാരെ മാക്സിമം സെലക്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് അവർ വന്നാൽ കുറേ കാലം അവിടെ ഇരിക്കും കാരണം സുഖസമൃദ്ധമായ ജീവിതം ആത്മീയത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണെങ്കിലും കുറേ പേര് വന്നിരിക്കും ഈ നൂറും ഇരുന്നൂറ്റി അൻപതും മുന്നൂറും വർഷത്തെ പാരമ്പര്യം മാത്രമുള്ള ഭൗതിക സുഖ സമൃദ്ധിയിൽ ജീവിച്ച് വിലസുന്ന രാഷ്ട്രങ്ങളിൽ ശാശ്വത സത്യത്തിൻ്റെ നീരുറവകളാണ് ഭാരതീയ സങ്കല്പം ഭാരതീയ ആചാരങ്ങൾ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ ഭാരതീയ ശാസ്ത്രതത്വങ്ങൾ അവയിലെല്ലാം ആധുനിക വിളക്കിൻ്റെ പ്രകാശം കൊണ്ട് ഉജ്ജ്വലമാക്കാവുന്ന അത്യന്താധുനിക ശാസ്ത്രമുണ്ട് ഭാരതത്തിലെ ഈശ്വര സങ്കല്പം തുടങ്ങുന്നത് തന്നെ അത്യുജ്വലമായ ഫിസിക്സിൽ നിന്നാണ് എന്താ ഭാരതീയരുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ ആണിക്കല്ല് മഹാവാക്യോപനിഷത്തുണ്ട് അതുപോലെ തന്നെ മഹാനാരായണോപനിഷത്തുണ്ട് അതുപോലെ മാണ്ഡൂക്യോപനിഷത്തുണ്ട് എന്താ ഈശ്വരൻ ഫിസിക്സുകാർ പറയുന്ന ഉത്തരം ഭാരതത്തിലെ ഈശ്വരനെ കുറിച്ച് ഋഷിവര്യന്മാർ പറഞ്ഞിരുന്നു അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ അണുക്കളിൽ വെച്ചേറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ചേറ്റവും മഹത്തായതിലും ആത്മാവിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ഏതാണോ അതാണ് ഭാരതീയ വീക്ഷണപ്രകാരം ഈശ്വര സങ്കല്പം എത്ര ഉജ്ജ്വലമായ സങ്കല്പം ഈശ്വരനെ കാണിച്ചു തരാമോ എന്ന് മക്കൾ നിങ്ങളോട് ചോദിച്ചാൽ പറയുക ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ പറയുക അവരോട് പറയുക അണോരണിയാൻ ആറ്റം കണ്ടിട്ടുണ്ടോ നടുക്കൊരു ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോണുകൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു ന്യൂക്ലിയസ് മുപ്പത്തിരണ്ട് ലക്ഷം പ്രാവശ്യം സ്പിൻ ചെയ്യുന്നു ആ ആറ്റം നിങ്ങളുടെ മക്കൾക്ക് ദൃഷ്ടിഗോചരമാണ് കാരണം അവരെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇലക്ട്രോണുകൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു ഉജ്ജ്വല വേഗതയിൽ കറങ്ങുന്നു ടി വിയിൽ കാണിച്ചിട്ടുണ്ട് ഇത്രയേ ചെയ്തിട്ടുള്ളൂ ടി വിയിലും ടെക്സ്റ്റ് ബുക്കിലും ഇനി ഒരു ചോദ്യം മക്കളോട് ചോദിക്കുക ഈ ഇലക്ട്രോൺ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ കറങ്ങാൻ ആവശ്യമായ ശക്തി ആരാണ് ഇലക്ട്രോണിന് കൊടുത്തത് മുപ്പത്തിരണ്ട് ലക്ഷം പ്രാവശ്യം സ്പിൻ ചെയ്യാൻ ന്യൂക്ലിയസിനോട് പറഞ്ഞത് ആരാണ് ആ ആറ്റം അതിന് ഉത്തരം തരും ഉജ്ജ്വലമായിട്ടൊരു ഉത്തരം ആ ആറ്റം തരും എന്നിലുള്ള ചൈതന്യം പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിൻ്റെ അംശം അതാണ് എന്നെ കറക്കുന്നത് അതാണ് ഭാരതീയർ പറഞ്ഞ അണോരണിയാൻ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവില് അണുവിന് ഭാരതീയർ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് ഡാൽട്ടൺ പറഞ്ഞതിനേക്കാൾ മുൻപ് അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം ഒരു ദ്രവ്യത്തിൻ്റെ മാറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അപകർഷ പര്യന്തം ദ്രവ്യം പരമാണു ഏവം അതിനെയാണ് പരമാണു എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷി പരമാണുവിന് ഒരു ഡെഫനിഷൻ കൂടി കൊടുത്തിട്ടുണ്ട് പരമാണുരിതി പ്രോക്ത ജ്ഞാനീനാം ദൃഷ്ടിഗോചര പരമാണു എന്ന് പറയുന്നത് ജ്ഞാനികൾക്ക് സയൻറ്റിസ്റ്റുമാർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒന്നാണ് ആ പരമാണുവിനകത്ത് ഈശ്വര ചൈതന്യത്തെ കണ്ടവരാണ് ഭാരതീയര് പരമാണു എന്ന സബ്ജക്റ്റ് ആധുനിക ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണ് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറുണ്ട് അവരോട് ചെന്നൊന്ന് ചോദിക്കുക ഫിസിക്സ് ഇത്രയും വളർന്നില്ലേ ഈ ഇലക്ട്രോൺ എന്താ ഇത്രയും കൃത്യം വേഗതയിൽ കറങ്ങുന്നത് ആര് പറഞ്ഞിട്ട് അത് അങ്ങനെ കറങ്ങുന്നത് ഫിസിക്സിലെ പ്രൊഫസർ പറയും അതൊക്കെ പ്രകൃതി നിയമമാണ് ഈ പ്രകൃതി ഈ നിയമം ഉണ്ടാക്കിയത് എവിടെ നിന്ന് പാർലമെന്റിൽ വെച്ചുണ്ടാക്കിയതാണോ നിയമസഭയിൽ വെച്ചുണ്ടാക്കിയതാണോ രണ്ടുമല്ല പ്രപഞ്ച പുരുഷനും പ്രകൃതി ദേവിയും എന്ന് പറയുന്ന നന്ദം ന മദ്യം ന പുനസ്തവാദ്യം എന്ന് ഭഗവത്ഗീതയിലെ വിശ്വരൂപ യോഗത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ടദശാംകുലം ആ പ്രപഞ്ച പുരുഷൻ ചൈതന്യം കൊടുത്തതാണ് ഈ ആറ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഈ എനർജി എന്ന് ഒരു ഫിസിക്സിലെ പ്രൊഫസർക്ക് പറയാം അതല്ലെങ്കിൽ ഭാരതത്തിൽ ജനിച്ച ഋഷിവര്യന് പറയാം ഈ രണ്ടും അവകാശപ്പെട്ടത് ഭാരതത്തിലെ ഹിന്ദുക്കൾക്കാണ് ഒരു കാരണവശാലും മുകളിലേക്ക് നോക്കി ആകാശത്തിലുള്ള ഈശ്വരനെ കോണിപ്പടി വഴി താഴത്തേക്ക് കൊണ്ടുവരാൻ ഹിന്ദു പറഞ്ഞിട്ടില്ല അണോരണിയാൻ എന്ന ആറ്റത്തിലുള്ളത് പോലെ മഹതോ മഹിയാൻ മഹത്തായതിൽ വെച്ചേറ്റവും മഹത്തായതിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഭാരതീയരുടെ വീക്ഷണപ്രകാരം ഉജ്ജ്വലമായ ചൈതന്യം എന്നവർ പറയുന്നു മഹത്തായതിൽ വെച്ചേറ്റവും മഹത്തായതില് ഈ ഭൂമി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കറങ്ങുന്നു ഈ സോളാർ സിസ്റ്റം അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്നു ഈ സോളാർ സിസ്റ്റം ഉള്ള മിൽക്കി വേ ഗാലക്സി എഴുപത്തിരണ്ട് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ കിഴക്കോട്ട് പ്രയാണം ചെയ്യുന്നു ഒരു മിനിറ്റ് കസേരയിലിരുന്ന് ഈ ഗാലക്സിയോട് ചോദിക്കുക ഭൂമിക്ക് കറങ്ങാനുള്ള ഊർജം തന്നതാരാണ് ഈ സോളാർ സിസ്റ്റത്തിനെ കിഴക്കോട്ട് നയിക്കുന്ന ചൈതന്യത്തിൻ്റെ ആധാരഭൂതമായ ഊർജം തന്നതാരാണ് ഒറ്റ വാക്കായിരിക്കും ഉത്തരം ഹിന്ദുവിൻ്റെ ഈശ്വരൻ കാരണം അവിടെയാണ് ഈശ്വരനെ കാണാൻ ഹിന്ദുവിന് സാധിച്ചത് അത്യുജ്വലമായ ചൈതന്യം ഇത് രണ്ടും ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്നു നാസയിലെ സുപ്രസിദ്ധമായ അമേരിക്കൻ ലാബറട്ടറിയാണ് നാസ നാസയിലെ ശാസ്ത്രജ്ഞന്മാര് സ്വബോധമുള്ള പ്രപഞ്ചം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന് സ്വബോധമുണ്ട് കോൺഷ്യസ്നെസ് ഉണ്ട് സെൽഫ് അവയർനെസ് ഉണ്ട് അതിനകത്ത് സെൽഫ് അവയർനെസ് കൊടുത്തതാരാ സ്വബോധം കൊടുത്തതാരാണ് ഉത്തരം പറയാൻ സാധിച്ചത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്കായിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാര് താത്വിക മണ്ഡലത്തിലൂടെ സഹസ്രാബ്ദങ്ങളായി പറഞ്ഞു എത്തിയ ബിന്ദുവിലാണ് ഇരുപത്തി ഒന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കുന്ന ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചെന്ന് എത്തി നിൽക്കുന്നത് ഹിന്ദുവിൻ്റെ ഈശ്വരൻ ശാസ്ത്ര സത്യമാണ് അതുകൊണ്ടാണ് ചിരപുരാതനമായ ഒരു ധർമ്മം നിത്യനൂതനമായി ഇന്നും പരിലസിക്കുന്നത് എന്നിട്ട് മൂന്നാമത്തെ ഒരു വരിയുണ്ട് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഷിതോസ്യ ജന്തോ ആത്മാവിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ഈശ്വരൻ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തില് ജീവാത്മാവുള്ള സർവജീവജാലങ്ങളുടെയും ശരീരത്തില് പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ ഈശ്വരനായി കണ്ടവര് ഭാരതീയരായിരുന്നു ചിലപ്പോൾ തോന്നാറുണ്ട് കേരളത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ചിലർക്ക് കുറപ്പ അവർ ഡോക്ടറായി ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാകണമെങ്കിൽ അത്രയും ടഫാണ് അത് ഞാൻ പാസ്സായി ബയോളജി പഠിച്ചു മനുഷ്യ ശരീരം മുഴുവൻ പഠിച്ചു ഞാൻ ഡോക്ടറുടെ ഗേറ്റിൽ നിൽക്കുകയാണ് എൻട്രൻസ് കഴിഞ്ഞ് എം ബി ബി എസിലേക്ക് കടക്കും ഒന്നാമത്തെ വർഷം ഒരു അല്പസ്വല്പം റാഗിങ് രണ്ടാമത്തെ വർഷം കുറച്ച് പഠിക്കും മൂന്നും നാലും അഞ്ചും വർഷം കഴിഞ്ഞ് ഹൗസ് സർജൻ്റായി ഉജ്ജ്വലമായ ഒരു എം ബി ബി എസ്സുകാരനാവും ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പരസ്പരം അടിപിടിക്കും അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഏതാണ്ട് എം ബി ബി എസ് കാരനായി പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ ടെമ്പറേച്ചർ മുപ്പത്തിനാല് ഡിഗ്രി ആയതുകൊണ്ട് മാത്രം തൈകെട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ ടൈ കെട്ടുമായിരുന്നു ഏത് രോഗത്തിനും ഇമ്മീഡിയറ്റ് ചികിത്സയുണ്ട് എം ബി ബി എസ് പഠിച്ച പുതിയ ഡോക്ടറുടെ അടുത്ത് പോവുക നിങ്ങളുടെ അസുഖം എന്താണെന്ന് പറയുക അദ്ദേഹം ഉടനെ പറയും terramycin tetramycin chloromycin അവസാനിക്കുന്നതൊക്കെ എൻ്റെ പാപം ഇതിലെ ഓരോ മരുന്നും കൊടുക്കുക ഇതിനൊരു പ്രത്യേകതയുണ്ട് ഒരൊറ്റ കോഴ്സ് അതെത്രയാ മുപ്പതെണ്ണം അത് കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നെ ദേഷ്യപ്പെടും ഡോക്ടറെ അത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം കഴിച്ചില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിലും തൻ്റെ അസുഖം മാറും അപ്പോൾ എത്ര ദിവസം കൊണ്ട് അസുഖം മാറും രണ്ടാഴ്ച കൊണ്ട് മാറും ഇത് കഴിച്ചാൽ കഴിച്ചില്ലെങ്കിലോ പതിനാല് ദിവസം കൊണ്ട് മാറും അപ്പം രണ്ടായാലും ഒന്ന് തന്നെയാണ് ഗതി എം ബി ബി എസ് പഠിച്ചവൻ മനുഷ്യ ശരീരത്തെ സകലതും അറിയാമെന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കും ഒരു എൻട്രൻസ് കൂടി കഴിഞ്ഞ് എം ഡി കടന്നാൽ അദ്ദേഹം പറയും ഞാനൊരു മൂന്ന് ഗുളിക എഴുതി തരാം അത് കഴിക്കുക ഭേദമായില്ല എങ്കിൽ നാല് ദിവസം കഴിഞ്ഞ് ഇവിടെ വരിക അതെന്താ സർ ഭേദമാവുമെന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ടാണല്ലോ നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത് അങ്ങനെ നാല് ദിവസം കൊണ്ട് വരുമ്പോൾ വിശ്വാസം അത്ര ഉറപ്പിച്ചില്ല അടുത്തത് എം ബി ബി എസും എം ഡിയും കഴിഞ്ഞ് എം ആർ സി പിയോ എഫ് ആർ സി എസോ കഴിഞ്ഞാൽ ഒരു രോഗി വന്നാൽ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കും എന്നിട്ട് പറയും സാധിക്കുമെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് സൂര്യ നമസ്കാരം ചെയ്യുക പഴവങ്ങാടി ഗണപതി കോവിലിൽ പോവുക കൊട്ടാരക്കര എന്നാണെങ്കിൽ കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോവുക മുസ്ലിം ആണെങ്കിൽ ഒന്ന് പള്ളിയിൽ പോവുക അതല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ചർച്ചിൽ പോവുക എന്നിട്ട് പ്രാർത്ഥിക്കാം അതെന്തിനാത് മരുന്ന് കഴിച്ചാൽ പോരെ മരുന്ന് കഴിച്ചാൽ മതിയെങ്കിലും ശരീരം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് വെറുതെ പെസ്റ്റിസൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന മാതിരി കെമിക്കൽ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയതല്ല അതിനകത്ത് അതിനപ്പുറമുള്ള പലതുമുണ്ട് നിങ്ങൾക്കറിയാമോ ലോകത്തില് ഒരു സ്കോട്ട്ലാൻഡുകാരൻ അയാൾ ഉപവാസം ഇരുന്നു വെള്ളം മാത്രം കഴിച്ച് ഭക്ഷണം കഴിക്കാതെ ഇംഗ്ലണ്ടിനെതിരെ ഒരു സത്യാഗ്രഹം അറുപത്തി ഒൻപത് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു ഒരു ജൈന സന്യാസി കർണാടകത്തിൽ ബാംഗ്ലൂര് ഉപവാസം ഇരുന്നു ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കഴിച്ച് ആധുനിക ശാസ്ത്രപ്രകാരം ഭക്ഷണം കഴിക്കാതെ വെള്ളം ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസോ മാത്രം കുടിച്ച് ഉപവാസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന സമയകാലഘട്ടം ലോക റെക്കോർഡ് അറുപത്തൊൻപത് ദിവസമാണ് സാധാരണ അറുപത്തിമൂന്ന് ദിവസം അറുപത്തൊൻപത് ദിവസം കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ മരിച്ചു പോകും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോകും ഇത് രണ്ടും കഴിഞ്ഞ് ഈ ജൈന സന്യാസി ബാംഗ്ലൂര് നാന്നൂറ് ദിവസം ഉപവാസം ഇരുന്നു നാന്നൂറ് ദിവസം കഴിയുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കർണാടകത്തിനെ കൊളവാക്കിയ ആളാണ് ജെ എച്ച് പട്ടേല് നാരങ്ങാവെള്ളം കൊടുത്ത് ജൈന മഹർഷിയുടെ ഉപവാസം അവസാനിപ്പിച്ചു ഡോക്ടർമാര് നിരന്തരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പ്രകാശാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞില്ലേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരാഹാരം അങ്ങേരി ഇരുന്നത് എങ്ങനെയാണെന്ന് വീട്ടിലിരുന്ന് എനിക്കറിയാന്ന് അങ്ങനെ പറഞ്ഞതുപോലെയല്ല ഇരുന്നത് അത് സ്വയം വിശ്വാസം ഇല്ലായ്മയാ നാന്നൂറ് ദിവസവും ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടും അങ്ങേര് മരിച്ചില്ല അവിടെ അറുപത്തൊൻപത് ദിവസം കഴിഞ്ഞ് മരിച്ചു ഇവിടെ നാനൂറ് ദിവസം കഴിഞ്ഞ് മരിച്ചില്ല കാരണം ഇവിടെ ഉപവാസം ഇരുന്നത് ആത്മീയ ശക്തി കൊണ്ടാണ് ആരെയും പ്രതിരോധിച്ചിട്ടല്ല ആരോടും പ്രതിഷേധ സൂചകമായിട്ടല്ല നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ചാരിതാർത്ഥ്യം സംതൃപ്തി കർമ്മധർമ്മ ബന്ധത്തിൽ ഉപവാസം ഇരുന്നു മനുഷ്യ ശരീരം ആധുനിക ശാസ്ത്രത്തിൻ്റെ അനാലിസിന് വിധേയമാകുമായിരുന്നു എങ്കിൽ സ്കോട്ട്ലാൻഡുകാരൻ അറുപത്തി ഒൻപത് ദിവസം കൊണ്ട് മരിക്കരുതായിരുന്നു അദ്ദേഹം ഇനിയും ജീവിക്കണമായിരുന്നു കാരണം ശരീരം വെറും മെറ്റീരിയൽ അല്ല സംതിങ് ബിയോണ്ട് ദാറ്റ് അത് കണ്ടെത്തിയവർ ഭാരതീയരാണ് അതുകൊണ്ടാണ് ആത്മാഗുഹായാം നിഹതോ ജന്തോ ആത്മാവിൻ്റെ രൂപത്തിൽ ജീവജാലങ്ങളിൽ വർത്തിക്കുന്ന ഏതാണോ ഏക ഏവ ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകതാ ബഹുതാ ചൈവ ദൃശ്യത്തെ ജലചന്ദ്രവത് ഏക ഏവ ഹി ഭൂതാത്മാ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഓരോ ജീവജാലത്തിലും അത് വർത്തിക്കുന്നു ഏകദാ ബഹുദാ ചൈവ ചിലരതിനെ ഒന്നാണെന്ന് പറയും ചിലരതിനെ ബഹുദാ പലതാണെന്ന് പറയും ദൃശ്യത്തെ ജലചന്ദ്രവത് ചന്ദ്രൻ ആകാശത്തിൽ ഒന്നാണെങ്കിലും പമ്പയാറിൽ നോക്കിയാ ചന്ദ്രനെ കാണാം കയ്യിൽ ഒരു കപ്പ് ചായ എടുത്ത് അതിന് നോക്കിയാൽ ചന്ദ്രനെ കാണാം ഒരു ചിരട്ടയിൽ വെള്ളമെടുത്ത് നോക്കിയാൽ കാണാം കിണറ്റിലെ വെള്ളത്തിൽ കാണാം കുളത്തിലെ വെള്ളത്തിൽ കാണാം റോട്ടിലെ ചെളിവെള്ളത്തിൽ ചന്ദ്രനെ കാണാം ചന്ദ്രൻ ഒന്ന് സർവ്വജീവജാലങ്ങളിലും അതിൻ്റെ ബഹിസ്ഫുരണം റിഫ്ലക്ഷൻ അതാണ് നമുക്ക് കാണുന്നത് എന്ന് പറഞ്ഞ ആ ജീവാത്മാവാണ് എന്നിലും നിങ്ങളിലും പ്രവർത്തിക്കുന്നത് ഈ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എഴുപത്തിരണ്ട് പ്രാവശ്യം കൃത്യം അടിക്കാൻ ആരാണ് പറഞ്ഞത് എന്ന് ശരീരത്തോട് ചോദിക്കുക ശരീരം പറയും തന്നെത്താനെ ശരീരം മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ആരാ തന്നെത്താനെ ശരീരത്തോട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് തോന്നിയാൽ അത് കുടിക്കണമെന്ന് ശരീരം പറയും അല്പം ഉപ്പ് കൂടുതൽ കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ശരീരം നിങ്ങളോട് പറയും drink a glass of water compulsory എന്താ ഇതുണ്ടായത് വികാരം എന്ന് പറഞ്ഞാൽ എന്താ വിചാരം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുല്ലപ്പൂ ഇതിലേ പോയാൽ വാസന വരാനുള്ള പ്രക്രിയ ശരീരത്തിൽ നടക്കുന്നത് എന്തുകൊണ്ട് രാവിലെ കഴിച്ച ഇഡലി കൃത്യമായി ഡൈജസ്റ്റ് ചെയ്ത് അതിലെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഡിപ്ലീറ്റ് ചെയ്ത് ഗ്ലൂക്കോസായി മാറി പ്രോട്ടീൻ പോളിപെപ്റ്റൈഡും പെപ്റ്റൈഡും അമിനോ ആസിഡുമായി മാറി കൃത്യം അത് ശരീരം വലിച്ചെടുത്ത് അത് ശരീരത്തിൽ വ്യാപിച്ച് ഉജ്ജ്വലമായി പ്രവർത്തിച്ച് വീട്ടിൽ നിന്നിറങ്ങി പമ്പാതീരത്ത് നടക്കുന്ന ഹിന്ദുമത കൺവെൻഷനിലേക്ക് നിങ്ങളെ നടത്തി കൊണ്ടുവന്ന ഉണ്ടാക്കിയ ഫുഡ് ഊർജമാക്കി മാറാൻ പാകത്തിനുള്ള പ്രക്രിയ ശരീരത്തിനകത്ത് നടത്തിയപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരുന്നോ ശരീരത്തോട് ഡൈജസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കത് അറിഞ്ഞുപോലും കൂടാ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഓർമ്മിക്കണം ഒന്ന് പുറകോട്ട് ആലോചിക്കണം എന്താ കഴിച്ചതെന്ന് പക്ഷേ ശരീരത്തിന് ഓർമ്മയുണ്ട് ശരീരം കൃത്യമായി പ്രവർത്തിക്കും ചൂടുള്ള മുറിയിലേക്ക് പോയാൽ വിയർക്കും തണുപ്പുള്ള മുറിയിലേക്ക് പോയാൽ വിറയ്ക്കും ശരീരത്തെ വിയർക്കരുത് എന്ന് പറഞ്ഞൊന്ന് പിടിച്ചു നിർത്തുക ശരീരം അനുസരിക്കില്ല വിറയ്ക്കരുത് എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചു നിൽക്കുക ശരീരം വിറയ്ക്കും ആരുടെ അനുസ ആജ്ഞ അനുസരിച്ച ഇതിനകത്തൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഇട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഉരുട്ടുന്നില്ലേ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉരുളുകയാണോ അല്ല ഒരു കൊച്ചുകുട്ടിയെ നിലത്ത് കിടത്തിയാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ട് അത് ചിലപ്പോൾ അടുക്കളയിലുണ്ടാവും കുട്ടിയെ വിളിച്ച് ചോദിക്കാം നിന്നോട് ആരാ ഉരുളാൻ പറഞ്ഞത് എം എൽ എ പറഞ്ഞോ എം പി പറഞ്ഞോ മുഖ്യമന്ത്രി പറഞ്ഞോ അത് ഉരുളേണ്ടത് ആവശ്യമാണ് ആരുടെ പ്രകൃതിയുടെ ഉരുണ്ടില്ലെങ്കിൽ രണ്ട് ഗ്രാം കാൽസ്യം ആ കുട്ടിയുടെ ശരീരത്തിലുള്ള എല്ലില് ദിവസവും ഡെപ്പോസിറ്റ് ചെയ്യും ആ രണ്ട് ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ജോയിന്റുകളിലാണെങ്കിൽ രാവിലെ കുട്ടി എഴുന്നേൽക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും റിജിറ്റ് പക്ഷേ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിയെ ഉരുട്ടിക്കൊണ്ടിരിക്കും പ്രകൃതി ഓയിൽ കൊടുക്കുന്ന വീല് കണ്ടിട്ടുണ്ടോ ഇത്തിരി ഓയിൽ ഒഴിച്ച് വീലൊന്ന് കറക്കും പിന്നെ ഓയിൽ ഒഴിച്ച് വീലൊന്ന് കറക്കും ഇത് തന്നെ ആ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ പ്രകൃതി ചെയ്യുന്നത് ചെയ്യിക്കുന്നത് ആത്മാവിലൂടെ ചൈതന്യത്തിലൂടെ കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്നത് കാതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഏന പശ്യതി കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഈശ്വര ചൈതന്യം ഏന ചക്ഷുംഷി പശ്യതി കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം തദേവ ബ്രഹ്മത്വം വിദ്ധി അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക നയിതം അത് മാത്രമല്ല തതീതം എന്നാൽ അതുമാണ് ഉപാസതേ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തൊരു ചൈതന്യം കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം അതേതാണോ അതാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞ പ്യുവർ ബയോ കെമിസ്ട്രിയിലൂടെ ഈശ്വരനെ നിർവചിച്ചത് ഭാരതീയരാണ് യത് ശ്രോത്രേണ ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല ഏന ശ്രോത്രമിതം ശ്രുതം ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ബ്രഹ്മചൈതന്യം യത് മനസാ നമനുതേ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല ഏനാഹുർമനോമതം മനസ്സിനെ മനനം ചെയ്യിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ബ്രഹ്മചൈതന്യം എന്ന് പറഞ്ഞ ഭാരതീയര് ബയോകെമിസ്ട്രിയുടെ അവസാനത്തെ ബിന്ദുവിലാണ് നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ തെർമോഡൈനാമിക്സ് പറഞ്ഞിട്ടുണ്ട് നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഹ whatever is existing in the nature either energy or matter, energy can neither be created nor be destroyed. നാശതോ vidyate bhavo, na bhavo vidyate sadaha. ഉഭയോരവിദൃഷ്ടോ നസ്തനയോ തത്വദർശിഭി ഇതറിയാവുന്നവരാണ് സയന്റിസ്റ്റുമാര് എന്തു പറഞ്ഞത് ശ്രീകൃഷ്ണനാ five thousand one hundred and forty years back അത് പറഞ്ഞത് ശ്രീകൃഷ്ണൻ ഈശാവാസി ഉപനിഷത്തില് എനർജിയെ കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് ഒരു ഡെഫനിഷൻ കൊടുത്തിട്ടുണ്ട് അതിനപ്പുറം ഒരു ഡെഫനിഷൻ ഒരു ഫിസിക്സുകാരനും കൊടുക്കാൻ സാധ്യമല്ല തതേ ജതി ജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത ഉജ്ജ്വലമായൊരു വരി തതേ ജതി അത് ചലിക്കുന്നില്ല തന്നൈ ജതി അത് ചലിക്കാതിരിക്കുന്നില്ല തദ്ദൂരേ അത് അങ്ങകലത്തിലുണ്ട് തദ്വന്തികേ അത് നിങ്ങളുടെ അടുത്തുണ്ട് തദന്തരസ്യ സർവസ്യ അതെല്ലാവരുടെയും അകത്തുണ്ട് തത് സർവസ്യാസ്യ ബാഹ്യത എല്ലാവരുടെയും പുറത്തുണ്ട് ഇത് എനർജി അല്ലാതെ ബ്രഹ്മചൈതന്യമല്ലാതെ മറ്റെന്താ ഭാരതീയര് പറഞ്ഞിരിക്കുന്ന ആ സിദ്ധാന്തം ജീവജാലങ്ങളില് അനുനിമിഷം നമുക്ക് കാണാൻ സാധിക്കും സത്യം അതാണ് നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ ചുവട്ടിലെ ഒരു പുൽക്കൊടി എടുക്കുക അതിനകത്തെ ഒരു സെല്ലിനകത്ത് അറുന്നൂറ്റി എൺപത് തരത്തിലുള്ള എൻസൈമുകൾ പ്രകൃതിയിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും ഓക്സിജനിൽ നിന്നും വാട്ടർ മോളിക്യൂളിൽ നിന്നും സിന്തസൈസ് ചെയ്ത് ആ സെല്ലിനകത്ത് വെച്ച മഹാശക്തിയാണ് ഹിന്ദുവിൻ്റെ ഈശ്വരനെങ്കിൽ ഇതിനപ്പുറം ഒരു ഈശ്വരന് ഡെഫിനിഷൻ ഉണ്ടോ അത് അതുകൊണ്ടാണ് ചിരപുരാതനമായൊരു സംസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ not less than ten thousand years ഇന്നും ഭാരതത്തിലെ അനസ്യൂതം പ്രവശിച്ചുകൊണ്ടേയിരിക്കുന്നു ഭാരതീയന്റെ ഈശ്വര സങ്കല്പം അതിൻ്റെ ആണിക്കല്ല് ബ്രഹ്മസങ്കല്പമാണ് സർവ ചൈതന്യത്തിൻ്റെയും ആണിക്കല്ലാണ് ഭാരതത്തിലെ ബ്രഹ്മസങ്കല്പം എന്ന് പറയുന്നത് പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും കൂടി നോക്കുക അതിനെ ചലിപ്പിക്കുന്ന ചൈതന്യം പരബ്രഹ്മ ചൈതന്യം അത് തന്നെ ഒരംശം എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ പറയും അപ്പോൾ ഒരു സംശയം വരും പലരും പറയാറുണ്ട് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്ന് അപ്പൊ രണ്ട് തരം ബ്രഹ്മമുണ്ടോ സഗുണ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വളരെ രസമാണത് സഗുണ ബ്രഹ്മം യൂസ്ഫുൾ ബ്രഹ്മം നിർഗുണ ബ്രഹ്മം യൂസ്ലെസ് ബ്രഹ്മം ഇതെങ്ങനെയാണോ ബ്രഹ്മത്തിന് സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും ഡെഫിനിഷൻ വരുന്നത് വളരെ എളുപ്പമാണ് ഡിഫൈൻ ചെയ്യാൻ ഭാരതത്തിൽ മാത്രമേ അത് സാധിക്കൂ സയന്റിസ്റ്റിനെ ഉപയോഗിച്ചാൽ ഡിഫൈൻ ചെയ്യാം രണ്ടും പരസ്പരം പൂരകമാണ് സഗുണ ബ്രഹ്മവും നിർഗുണ ബ്രഹ്മവും കോംപ്ലിമെന്ററി ടു ഈച്ചതർ അത് ഞാൻ സമ്മതിക്കില്ല സഗുണം എന്നുള്ളതിൻ്റെ ആണ് നിർഗുണം അത് ശരിയാണല്ലോ സഗുണം ഇൻറ്റു ഇസ് ഈക്വൽ ടു നിർഗുണം അത് ശരിയാ അപ്പർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ലോവർ ലോവർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അപ്പർ സഗുണത്തിൻ്റെ ഓപ്പോസിറ്റ് നിർഗുണം സഗുണ ബ്രഹ്മത്തിൻ്റെ ഓപ്പോസിറ്റ് നിർഗുണ ബ്രഹ്മമല്ല കാരണം അപ്പർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറിയിൽ പഠിപ്പിച്ചതിന്റെ എല്ലാം വിപരീതമാണോ ലോവർ പ്രൈമറിയിൽ പഠിപ്പിക്കുക അപ്പറിൻ്റെ ഓപ്പോസിറ്റ് ലോവറാണ് ആണ് അപ്പർ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ലോവർ പ്രൈമറി അല്ല ലോവർ പ്രൈമറിയുടെ കോംപ്ലിമെന്ററി ആണ് അപ്പർ പ്രൈമറി എന്നുള്ളത് പോലെ നിർഗുണ ബ്രഹ്മവും സഗുണ ബ്രഹ്മവും കോംപ്ലിമെന്ററി ആണ് എങ്ങനെ പറയാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ സഗുണത്വം ഉണ്ടായിട്ടും ഈ പ്രഭാഷണം കേൾക്കുന്ന ആരും അനങ്ങുന്നില്ല ഒരാളും താഴെ വീഴുന്നില്ല സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ബസ്സിലിരുന്നാൽ എഴുപത് കിലോമീറ്റർ ആയാൽ ഓരോരുത്തർ വിറയ്ക്കാൻ തുടങ്ങും എൺപത് കിലോമീറ്റർ ആയാൽ ഒന്ന് രണ്ട് പേര് അവിടെ ഇരുന്ന് വിളിച്ചു പറയും ഡ്രൈവർ സാറേ ശ്വാസ വാങ്ങിക്കാൻ വാങ്ങിക്കാനൊന്നും പോവണ്ട വലിയ ധൃതി പിടിക്കണ്ട തൊണ്ണൂറ് കിലോമീറ്റർ ആയാൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പോയി ഡ്രൈവറോട് പറയും എന്തിനാ ചാവാൻ പോകുന്ന ഞങ്ങൾക്ക് വീട്ടിലെത്തണം ഭാര്യ മക്കളും കൊച്ചു കുഞ്ഞുങ്ങളും ഉള്ളതാ അതായത് തൊണ്ണൂറ് കിലോമീറ്റർ പോയപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി ഞാനും നിങ്ങളും ഇപ്പൊ കറങ്ങുന്നത് എത്ര സ്പീഡിലാണെന്ന് അറിയാമോ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ഭൂമിയില് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ വേഗതയിൽ കിഴക്കോട്ട് അത് രണ്ടും കൂടി ചേർത്ത് എഴുപത് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ വേറെ ഏതോ ഡയറക്ഷനിൽ എന്നിട്ടും ഒറ്റയാൾ വീഴുന്നില്ല